പാദപാഠം ശന്നോ ദേവീരഭിഷ്ടയേ ആപോ ഭവന്തു പീതയേ ശയ്യോരഭിസ്രവന്തു നഃ ശന്നോ ദേവീരഭിഷ്ടയേ ആപോ ഭവന്തു പീതയേ ശയ്യോരഭിസ്രവന്തു ന शन्नो देवीरभिष्टये आपो भवन्तु पीतये शयोरभिस्रवन्तु नः